ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂതകാലം നമ്മളെ ഇന്നും ആവേശഭരിതമാക്കും ആവേശഭരിതമാക്കണം നമ്മളുടെ കർമ്മമണ്ഡലം നമ്മൾ എവിടെയെല്ലാമാണോ ഉദ്യോഗം ജോലി കർമ്മം ധർമ്മം ഇവയിൽ മുഴുകുന്നത് അവിടെയെല്ലാം നമുക്ക് ആവേശം പകരുന്നത് നമ്മളുടെ ഗതകാല സ്മരണകളാണ് ആരോട് സംസാരിച്ചു നോക്കുക അവർ ഇന്ന് സംഭവിച്ചതായിരിക്കില്ല പറയുക അവരെല്ലാം ഇന്നലെ വരെ സംഭവിച്ചതിനെക്കുറിച്ചായിരിക്കും പറയുക നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്തിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഇന്നലെ വരെ നടന്ന കാര്യങ്ങളുടെ അനുഭവം അയവിറക്കലായിരിക്കും പണ്ട് ഞാനിവിടെ വന്നപ്പോൾ പണ്ട് ഞാൻ എൻ്റെ ഉദ്യോഗം ആരംഭിച്ചപ്പോൾ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ചെയ്തത് ചിന്തിച്ചത് പറഞ്ഞത് പ്രവർത്തിച്ചത് അനുഭവിച്ചത് ഇവയെല്ലാമായിരിക്കും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ആവേശകരമായ അനുഭവങ്ങളും അത് പങ്കുവെക്കുന്നതായിരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും ആത്മാഭിമാനം തോന്നുന്നതുമായ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗതകാല സ്മരണകൾ വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം ആവേശം നൽകുന്നുണ്ടോ അഭിമാനം നൽകുന്നുണ്ടോ ആത്മവിശ്വാസം നൽകുന്നുണ്ടോ അതെല്ലാം തന്നെയായിരിക്കും മറ്റൊരു തരത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മഹത്വവും നമുക്ക് നൽകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഉയർന്ന പദവിയിലിരിക്കുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറയാതിരിക്കില്ല ആ വ്യക്തി എൻ്റെ ബന്ധുവാണ് അദ്ദേഹവും ഞാനുമായിട്ട് വളരെയധികം അടുപ്പം ബന്ധമുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയും എത്രത്തോളം ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിൽ സാമ്പത്തിക നിലവാരത്തിൽ അല്ലെങ്കിൽ കലാപരമായ നിവാര നിലവാരത്തിൽ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ നിലവാരത്തിൽ നിലനിൽക്കുന്നുവോ അതെല്ലാം നമുക്ക് ആത്മാഭിമാനവും ആവേശവും സന്തോഷവും സംതൃപ്തിയും ചാരിതാർത്ഥ്യവും നൽകാൻ ഉപോത്ബലകമാവുന്ന കാര്യങ്ങളാണ് ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും സമുദായത്തിലും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് ധാരാളം ശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത ധാരാളം നേതാക്കന്മാരെ സംഭാവന ചെയ്ത ധാരാളം പണ്ഡിതന്മാരെ സംഭാവന ചെയ്ത ഒരു സമൂഹമാണ് ഞങ്ങളുടേത് എന്ന് പറയാറുണ്ട് അത് ഏത് വിഭാഗത്തിൽ പെട്ടവർ ആ വിഭാഗീയത വളർത്തണ്ട എന്ന് വിചാരിച്ചാൽ പോലും അപ്രകാരം ചെയ്യാറുണ്ട് അതേപോലെയാണ് രാഷ്ട്രത്തിൻ്റെ മഹത്വം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞത് ഏതൊരു അമേരിക്കക്കാരനും ആവേശം നൽകുന്നത് വി ആർ അമേരിക്കൻസ് എന്ന ആ ഒരു വാക്കാണ് അവർക്ക് ആവേശം നൽകുന്നത് പലപ്പോഴും അവരുടെ മസിൽ പവറിനെ കുറിച്ചിട്ടാണ് ലോകത്തിലെ മെസ്സോപ്പൊട്ടേമിയയിലും ബാബിലോണിയയിലും റോമിലും ഈജിപ്തിലുമെല്ലാം ഇരുന്ന രാജാക്കന്മാർ അവരെ സ്വയം ആവേശം കൊണ്ടിരുന്നത് ഞങ്ങളുടെ പൂർവീകന്മാർ അതിപ്രശസ്തരായ നൊട്ടോറിയസായ കടൽ കൊള്ളക്കാരായിരുന്നു ഭയങ്കരമായിട്ടുള്ള ധൈര്യമുള്ളവരായിരുന്നു പത്തും പതിനഞ്ചും കപ്പലിന് ഒരൊറ്റ അടിക്ക് അവർക്ക് കൊള്ള ചെയ്യാൻ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയായിരുന്നു അഭിമാനിച്ചിരുന്നത് അവർ ആത്മവിശ്വാസത്തിന് ഉപോത്ബലകമായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത് നമ്മളുടെ നാട് മറ്റൊരു രീതിയിലാണ് നമ്മുടെ പൂർവീകരായ ഋഷിവര്യന്മാർ ചിന്തകന്മാർ പണ്ഡിതന്മാർ അവരെല്ലാം ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകളുണ്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു മഹത്തായ സംഭാവനകളുണ്ട് അത് എല്ലാ ഭാരതീയൻ്റെയും പൈതൃകമാണെന്ന് ഞാൻ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ ജാതിയിൽപ്പെട്ടവരാവട്ടെ ഏത് വിശ്വാസത്തിലോ ഏത് ഇഷത്തിലോ നിരീശ്വരവാദത്തിലോ യുക്തിവാദത്തിലോ പെട്ടവരാകട്ടെ ഭാരതത്തിൻ്റെ മക്കളാണ് എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇല്ലെങ്കിലും വിരോധമില്ല ഈ ഭാരതത്തിൻ്റെ എല്ലാ നന്മകളുടെയും അവകാശികൾ നമ്മളാണ് അതേപോലെ തന്നെ ഈ ഭാരതത്തിൽ തിന്മകളുണ്ടെങ്കിൽ അതും നമ്മളുടെ തന്നെ പൈതൃകമാണ് ആ തിന്മകളില്ലാതെയാക്കുകയും നന്മകൾ ലോകമെമ്പാടും വാരി വിതറിയിട്ട് ഞാൻ ഭാരതീയനാണ് എന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മാഭിമാനം വിവരണാതീതമാണ് അവാച്യമാണ് ആ ഭാരതത്തിൽ ഇല്ലാത്ത ഏത് വിഷയമാണുള്ളത് പൂർവ്വ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും അത് അമ്പലങ്ങളിലായാലും പള്ളിയിലാണെങ്കിലും മോസ്കിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്റിൽ ക്ലാസ് എടുക്കുമ്പോഴും കനറ ബാങ്കിലാണെങ്കിലും എൽ ഐ സിക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും കോളേജിൽ ക്ലാസ് എടുക്കുമ്പോഴും ആശ്രമങ്ങളിൽ ക്ലാസ് എടുക്കുമ്പോഴും ലോകത്തിലെ ഏത് രാജ്യത്ത് ചെന്ന് ഏത് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ ഭാരതത്തെക്കുറിച്ച് പറയാറുണ്ട് അത് പറയുമ്പോൾ എൻ്റെ ഒരു അസാധാരണ സന്തോഷവും സംതൃപ്തിയാണ് മറ്റ് ഏത് ഏത് കാര്യങ്ങൾ പറയുമ്പോഴും ലഭിക്കുന്നതിനേക്കാൾ അവാച്യമായിട്ടുള്ള ഒരു അനുഭൂതി എനിക്കുണ്ടാവാറുണ്ട് തോന്നാറുണ്ട് അനുഭവിക്കാറുണ്ട് നാൽപ്പത്തി ഒൻപത് സംസ്കാരങ്ങളാണ് ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നത് അതിൽ നാൽപ്പത്തി എട്ടും മണ്ണടിഞ്ഞു ഭാരതീയ സംസ്കാരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ലോകത്തിൽ ഒൻപത് ധർമ്മങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലെട്ട് ധർമ്മങ്ങളും അഥവാ മതങ്ങളും പറയുന്നു എൻ്റേത് മാത്രം ശരിയെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല ഭാരതീയർ പറഞ്ഞിട്ടില്ല എൻ്റെ ഗ്രന്ഥം മാത്രമാണ് ശരിയെന്ന് എൻ്റെ ഈശ്വരൻ മാത്രമാണ് ശരിയെന്ന് എൻ്റെ ചിന്താധാരകൾ മാത്രമാണ് ശരിയെന്ന് എൻ്റെ ആചാര്യന്മാർ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പ്രാർത്ഥിച്ചത് ഈ ഭാരതം എന്നും പ്രാർത്ഥിച്ചത് സമസ്ത സുഖിനു ഭവന്തു ആയിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം ഈ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി അതുതന്നെയാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയതും ഭാരതത്തിൻ്റെ മൗലിക സിദ്ധാന്തം ഈ സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാണ് നമ്മളുടെ മൗലിക സിദ്ധാന്തം അസതവുമാ സദ്ഗമയ തിന്മയിൽ നിന്ന് ഞങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകണം തമസവുമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണം മൃത്യോർമാ അമൃതം ഗമയ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ ശാശ്വതമായ സമാധാനത്തിലേക്ക് കൊണ്ടുപോകണം ഇവിടെ ഞങ്ങളെ എന്ന പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് ഹിന്ദുക്കളെ എന്നോ ഭാരതീയരെ എന്നോ പറഞ്ഞിട്ടില്ല അതുപോലെ ഞാൻ കുറച്ച് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങളോട് പറഞ്ഞു സഹന വവതു സഹനൗ ഭുനക്തു ഒരുമിച്ച് ജീവിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് കർമ്മനിരതരാകാം ഒരുമിച്ച് തേജസ്വികളാകാം ആ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തെ മാറ്റി നിർത്താൻ നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞൊരു വരിയുണ്ട് ആനു ഭദ്രാഹ ക്രതവോ യന്തു വിശ്വത നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും എന്നിലേക്ക് വന്നു ചേരട്ടെ അത് ബൈബിളിലുണ്ടെങ്കിലും ഖുറാനിലുണ്ടെങ്കിലും കമ്മ്യൂണിസത്തിലുണ്ടെങ്കിലും ക്യാപിറ്റലിസത്തിലുണ്ടെങ്കിലും ദേശ ദേശാന്തരങ്ങളിൽ അതുപോലെ തന്നെ ഏത് ഭാഷ സംസാരിക്കുന്ന വ്യക്തിയിലും ഏത് മതത്തിൽപ്പെട്ടവരുണ്ടെങ്കിലും അവരുടെ ചിന്താധാരകൾ നമുക്ക് ആവേശം പകരട്ടെ നന്മകളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞവരാണ് ഭാരതീയർ ആ ഭാരതീയ സംസ്കാരത്തിന് അനവധി പ്രത്യേകതയുണ്ട് സർവചരാചരങ്ങളിലും ഈശ്വരീയ ചൈതന്യത്തെ കണ്ടവരാണ് എന്നിലും നിന്നിലും കണ്ടവരാണ് സർവപ്രകൃതിയിലും കണ്ടവരാണ് ഭൂമിയിലും സൂര്യനിലും ചന്ദ്രനിലും ഈശ്വര ചൈതന്യത്തെ കണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഏത് മാർഗവും ഈശ്വര സാക്ഷാത്കാരത്തിന് നന്മ നിറഞ്ഞ വഴി നൽകുമെന്ന് പറഞ്ഞവരാണ് ഓർമ്മിക്കുക ഭാരതത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി ഒരു ഇംഗ്ലീഷുകാരനെ അമേരിക്കക്കാരനെ ആക്റ്റീവാക്കാൻ എനർജൈസ് ചെയ്യിക്കാൻ ഉത്തേജിപ്പിക്കാൻ അയാളോട് സംസാരിക്കേണ്ടത് ബിസിനസ്സിനെ കുറിച്ചാണ് ഇംഗ്ലണ്ടുകാരനെ ആവേശഭരിതനാക്കാൻ അയാൾക്കെന്നും കേൾക്കാൻ ആഗ്രഹം അധികാരമാണ് ഒരു ഫ്രഞ്ചുകാരൻ എന്നും കേൾക്കാൻ താല്പര്യം സൗന്ദര്യത്തെക്കുറിച്ചാണ് ഒരു ജപ്പാൻകാരന് കേൾക്കാൻ താല്പര്യം എന്നും രാഷ്ട്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ രാഷ്ട്രഭക്തിയെക്കുറിച്ചുമാണ് ഭാരതീയന് ഇതൊന്നും അത്രയ്ക്കും ആവേശം നൽകില്ല ഭാരതീയൻ ആവേശം നൽകുന്നത് ആത്മീയത മാത്രമാണ് നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാ മതത്തിൽപ്പെട്ടവരും എൻ്റെ വിഭാ എൻ്റെ ഈ ക്ലാസ്സിലുണ്ടെന്ന് എനിക്കറിയാം ഈ ക്ലാസ്സിലെല്ലാ ഉദ്യോഗം വഹിക്കുന്ന എല്ലാ തരത്തിലുള്ള ഉദ്യോഗം വഹിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിൽ ആത്മീയത സ്പർശിക്കാത്ത ഒരു ഒരു ചെറിയ ബിന്ദു പോലും ഇല്ല കറകളഞ്ഞ നിരീശ്വരവാദികൾ പോലും വാർദ്ധക്യത്തിൽ ഈശ്വരനടുത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുക്തിവാദികൾ പോലും അസാധാരണമാം വിധം അന്ത്യത്തിൽ മനസ്സിനകത്ത് ഈശ്വര ചിന്ത വെച്ചു പുലർത്തുന്ന കാണാൻ സാധിക്കും അവർ പുറമേ എതിർത്താൽ പോലും അകത്ത് അവരങ്ങനെയാണ് അതുപോലെ എത്ര പുരോഗമനവാദികളാണെങ്കിൽ പോലും ക്ഷമിക്കുക അവരാരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവരും അന്ത്യത്തിൽ മുകളിൽ ഒരാളുണ്ടെന്ന് പറയാതിരിക്കില്ല ഇത് വസ്തുതയാണ് ഇത് യാഥാർത്ഥ്യം മാത്രമാണ് ഇത് ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ ഭാരതത്തിൻ്റെ പൈതൃകം ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് അടുത്ത കാലത്തെ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ അനുസരിച്ചിട്ട് ബി സി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽക്കുള്ള എവിഡൻസുകളാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഒരു പതിനായിരം വർഷം പതിനായിരം ഡിവൈഡഡ് ബൈ ഇരുപത് അഞ്ഞൂറ് തലമുറകൾ ഈ പൈതൃകത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് ഏറ്റവും കുറഞ്ഞത് രാമായണവും മഹാഭാരതവും എടുത്താൽ പിന്നെയും അപ്പുറത്തേക്ക് പോകും ത്രേതായുഗത്തിലാണ് രാമായണം ഉണ്ടായത് ദ്വാപരയുഗത്തിലാണ് മഹാഭാരതം എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു ഇതിനെല്ലാത്തിനും അപ്പുറത്ത് നമ്മുടെ പൈതൃകത്തിനും മഹത്തായ ഒരു ചരിത്രം പറയാനുണ്ട് ശാസ്ത്രമണ്ഡലത്തിൽ സയൻറ്റിഫിക് മണ്ഡലത്തിൽ ഭാരതത്തിന് തുല്യമെത്താൻ ലോകത്തിൽ ഒരു രാജ്യവും ഉണ്ടായിരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ ഗണിതശാസ്ത്രം ആര്യഭട്ടീയത്തിൽ ഭാസ്കരീയത്തിൽ ആര്യഭട സിദ്ധാന്തത്തിൽ സിദ്ധാന്ത ശിരോമണിയിൽ വടേശ്വര സിദ്ധാന്തത്തിൽ അതുപോലെ തന്നെ മഞ്ജുളാചാര്യൻ്റെ പുസ്തകത്തിലെ ചരക സംഹിതയിൽ സുശ്രുത സംഹിതയിൽ ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ലോഹതന്ത്രവും ആരോഗ്യശാസ്ത്രവും മാനേജ്മെൻ്റ് ശാസ്ത്രവും ഭാരതത്തിൻ്റെ അടുത്തെത്താൻ ഇന്നും ലോകരാജ്യങ്ങൾ ആവേശം കൊള്ളുന്നു പ്രത്യേകിച്ചും ഒരു രണ്ട് വർഷമായിട്ട് നമ്മളുടെ അറിവിൻ്റെ അഗാധ തലങ്ങൾ കാണണമെങ്കിൽ ഭാഷാശാസ്ത്രം ജർമ്മൻ ഭാഷ അടുത്ത കാലത്ത് ഡോക്ടർ ഷ്നീഡർ നവീകരിച്ചത് യഥാർത്ഥത്തിൽ സംസ്കൃതത്തിൻ്റെ നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വ്യാകരണ നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ ആറ്റം ബോംബ് വികസിപ്പിച്ച മെൻഹാട്ടൻ എക്സ്പെരിമെൻറ്റിലെ ഓപ്പൺ ഹീമർ ഭഗവത്ഗീതയാണ് ഉദ്ധരിച്ചത് എനിക്ക് ആവേശം പകരുന്നത് ഭഗവത്ഗീതയാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പല സദസ്സുകളിലും പറയേണ്ടായി അതായത് നമ്മളുടെ ചിന്താധാരകൾ അത് സയൻറ്റിഫിക് ആവട്ടെ നോൺ സയൻറ്റിഫിക് ആവട്ടെ ലിംഗ്വിസ്റ്റിക് ആവട്ടെ സോഷ്യൽ ആകട്ടെ സൈക്കോളജിക്കൽ ആവട്ടെ ഫിലോസഫിക്കൽ ആവട്ടെ ഭാരതീയ പൈതൃകത്തിന് ഒരു അസാധാരണമായ സന്ദേശം ലോകത്തിന് കൊടുക്കാനുണ്ട് ഒരു വിഷയത്തിലല്ല ഏത് വിഷയം എടുത്താലും മെഡിക്കൽ സയൻസിൽ എടുത്താൽ പോലും എവല്യൂഷൻ തിയറി കണ്ടുപിടിച്ചത് ഭാരതീയരാണ് ജാത്യന്തര പരിണാമ പ്രകൃത്യാപൂരാ ഹെയ്സൺബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചത് ഭാരതീയരാണ് ഏകസമയേച്ച ഉഭയാൻ അനവധാരണം ആറ്റത്തിൻ്റെ ഡെഫനിഷൻ കണ്ടുപിടിച്ചത് ഭാരതീയരാണ് അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം തരംഗമായിട്ടാണ് ശബ്ദം സഞ്ചരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചത് ഭാരതീയരാണ് ഗൗതമ മഹർഷിയുടെ ന്യായശാസ്ത്രത്തിൽ വിചി തരംഗന്യായേന ശബ്ദ ഉൽപ്പത്തി ഭാരതീയരാണ് കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ടീക്ക സമ്പ്രദായം ആസാമിലും ബംഗാളിലും ഉണ്ടായിരുന്നതാണ് ലോകതന്ത്രത്തിൻ്റെ അവസാന വാക്കുവരെ എത്താൻ കഴിഞ്ഞവരാണ് ഭാരതീയർ എന്നുള്ളതിന് തെളിവാണ് ഡൽഹി അയേൺ പില്ലർ ഇന്നും തുരുമ്പ് പിടിച്ചിട്ടില്ല സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ അവസാനത്തെ ബിന്ദുവിലെത്താൻ കഴിഞ്ഞവരാണ് ഭാരതീയർ നമ്മുടെ ശുചീന്ദ്രത്തിലെയും കുംഭകോണത്തിലെയും തിരുച്ചെന്തൂരിലെയും ചിദംബരത്തിലെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും ഗോപുരങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ബിൽഡിംഗ് മെറ്റീരിയൽ ഏതാണ് എങ്ങനെയാണ് ഇത്രയും കട്ടിയുള്ള ഗ്രാനൈറ്റ് കരിങ്കല്ല് ചീവിയെടുത്ത് മിനുക്കി ഇത്രയും വലിയ ഗോപുരങ്ങളും ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ കാഞ്ചീപുരത്തിൽ ടെക്സ്റ്റൈൽ സാരികളും മറ്റുള്ളതും റോമിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നത് ബി സി അറുന്നൂറ് മുതൽക്കാണ് ഒരു പതിനാറ് ഹസ്തം നീളമുള്ള ഒരു സാരി ഒരു തീപ്പെട്ടിക്കകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമായിരുന്നു അത്രയും അത്രയും തിന്നായിട്ടുള്ള മസ്ലിൻ സാരികളും സിൽക്ക് സാരികളും ഉണ്ടാക്കാനുള്ള കഴിവ് ഭാരതീയർക്കുണ്ടായിരുന്നു പാറക്കെട്ടുകൾക്കകത്ത് ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ ഭാരതീയരുടെ അടുത്തെത്താൻ ലോകത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല ബി സി അൻപതുകളിൽ പ്രവർത്തനം ആരംഭിച്ച അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിച്ച അജന്ത ഗുഹാക്ഷേത്രവും എല്ലോറ ഗുഹാക്ഷേത്രവും നിർമ്മിക്കാൻ ഇലക്ട്രിസിറ്റിയും ഡീസലും കൽക്കരിയും ഇല്ലാതിരുന്ന കാലത്ത് ഭാരതീയർക്ക് സാധിച്ചു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഏത് വിഷയം നിങ്ങൾ എടുക്കാം ഗ്രിഗറീസ് തിയറം കണ്ടുപിടിച്ചത് ജെയിംസ് ഗ്രിഗറി അല്ല ഭാരതീയരാണ് വർഗൈർ യുജാംവാ ദ്വിഗുണൈർ നിരേകൈർ വർഗീകൃതൈർ വർജിത യുഗ്മവർഗൈ വ്യാസം ചഷഡ്ഗ്നം വിഭജത് ഫലം സ്വം നിഗ്നി പരിധിസ്തദാസ്യാത് ഇതിൻ്റെ അർത്ഥമൊന്നും ഞാനിവിടെ പറയുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ ഭാരതത്തിൻ്റെ മഹത്വം അറിയിക്കാൻ വേണ്ടി sine theta cos theta tan theta ഇത് കണ്ടുപിടിച്ചത് കേരളീയനായ പുതുമന സോമയാജി പാലക്കാടുകാരനും ഇരിങ്ങാലക്കുടക്കാരനായ സംഗമഗ്രാമ മാധവാചാര്യരും തിരൂരുകാരനായ ശങ്കരവർമ്മനും തൃക്കണ്ടിയൂറുകാരനായ അച്യുതപ്പിഷാരടിയും അതേപോലെ കുണ്ടറക്കാരനായ ശങ്കരനാരായണനുമാണ് ഇതെല്ലാം ഗംഭീരമായിട്ട് എഴുതിയത് ലോകത്തിൽ ആദ്യമായിട്ട് സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും ഉപയോഗിച്ച് തിയറം എഴുതിയത് കേരളീയനായ പുതുമന സോമയാജിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ പുസ്തകം ഇന്നും ലഭ്യമാണ് മാത്രമല്ല ആയിരത്തി രണ്ടായിരത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഈ വിവരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരളീയർ കാൽക്കുലസിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ അത്രയും ഉജ്ജ്വലമായിട്ടുള്ള സംഭാവനകൾ ഗണിതശാസ്ത്രത്തിൽ ഭാരതം നൽകിയിട്ടുണ്ട് ഭൂമി ഉരുണ്ടതാണെന്നും മൃജ്ജല ശിഖി വായുമയോ ഭൂഗോള സർവത്തോ വൃത്ത ഭൂമി കറങ്ങുന്നു എന്നും പ്രാണേന ഇതി കലാംബൂഹു ഭ്രമയതി ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു എന്നും ഏകോന്ന ഷഷ്ടിലിപ്ത അഷ്ടൗ ഭൂമിയുടെ ചെരിവ് ഇരുപത്തിമൂന്നര ഡിഗ്രി ഭാരതീയർ നൽകിയത് ഭാ അപക്രമോ ഗ്രഹാംശ ഇരുപത്തിനാല് ഡിഗ്രി എന്നാണ് ആകർഷണ ശക്തി സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് കണ്ടുപിടിക്കുന്നതിന് ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയർ കണ്ടുപിടിച്ചു ആകൃഷ്ടി ശക്തിശ്ച മഹീതയായത് ഖസ്തം ഗുരുസ്വാഭിമുഖം സ്വശക്തിയ ആകൃഷ്യതേ തത് പദ്ധതി ഭാതി സമയ സമന്തത്വപതത്യയം ഖേ അർത്ഥമൊന്നും ഞാൻ പറയാൻ ഈ ക്ലാസ്സിൽ ആഗ്രഹിക്കുന്നില്ല എന്ത് ആർക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു കോപ്പി റൈറ്റും ഇല്ലാതെ പുസ്തകങ്ങളും സി ഡികളും വി സി ഡികളും ഇറക്കിയിരിക്കുന്നത് നമ്മൾ ഏത് കർമ്മമണ്ഡലത്തിലുള്ളവരാവട്ടെ അധ്യാപകരാവട്ടെ ഇൻഷുറൻസ് ഉദ്യോഗസ്ഥരാകട്ടെ നമ്മൾ ക്ലബിലെ പ്രസിഡൻ്റ് ആവട്ടെ നമ്മൾ ക്ലർക്കാവട്ടെ സെക്രട്ടറി ആവട്ടെ മന്ത്രി ആവട്ടെ പ്യൂണാകട്ടെ ആരുമാകട്ടെ ഏത് ഏത് കർമ്മമണ്ഡലത്തിലുള്ളവരാവട്ടെ ഞാൻ ആരെന്ന് മനസ്സിലാക്കലാണ് ആദ്യത്തെ അറിവ് എൻ്റെ ബെനിഫിറ്റും മെറിറ്റും ഡീമെറിറ്റ്സും ഡ്രോബാക്സും അത് മനസ്സിലാക്കാനാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വലിയത് യഥാർത്ഥത്തിൽ വേദാന്തം പറയുന്നു കോഹം ഞാൻ ആരാണ് കോഹം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ആ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ കുടുംബം ആരാണെന്ന് മനസ്സിലാക്കണം എന്താണെന്ന് മനസ്സിലാക്കണം അതിനുശേഷമാണ് ഞാൻ എൻ്റെ സമൂഹത്തെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ എൻ്റെ രാഷ്ട്രത്തെ മനസ്സിലാക്കേണ്ടത് ആ അവസാനത്തെ പോയിന്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് നമുക്ക് ആവേശോജ്വലമായി നമ്മളുടെ കർമ്മപന്ഥാവിലൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ രാഷ്ട്രത്തിന് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കണം അറിയിക്കാൻ സാധിക്കണം ആ കോൺട്രിബ്യൂഷൻ വളരെ വ്യക്തമായി കൊടുക്കണമെങ്കിൽ ഭാരതത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കണം മാത്രമല്ല ഭാരതത്തിൻ്റെ ഇന്നിനെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കണം ഇന്നലകളിൽ നിന്ന് ആവേശമെടുത്ത് ഇന്നിലൂടെ നമുക്ക് പോയി നാളെയിലേക്ക് എത്താൻ സാധിക്കണം നമുക്ക് എന്നും ചിന്തിക്കുക ഭാരതത്തിനകത്ത് ജ്യോതിശാസ്ത്രത്തിൻ്റെ അവസാനത്തെ വാക്ക് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു നമ്മളിന്ന് എ ഡിയും ബി സിയും എല്ലാം ഉപയോഗിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ എ ഡിയും ബി സിയും ലോകത്തിൽ ഉപയോഗിച്ചിരുന്നില്ല കലി ഇറ കലിയുഗത്തിൻ്റെ പിരീഡാണ് ഉപയോഗിച്ചിരുന്നത് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിനാണ് കലിയുഗം ആരംഭിക്കുന്നത് ഇത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഒൻപതാം വർഷമാണ് കലി ഇറ അയ്യായിരത്തി ഒരുന്നൂറ്റി ഒൻപതാം വർഷമാണ് നിർഭാഗ്യവശാൽ ഭാരതീയർക്കത് അറിഞ്ഞൂടാ ലോകത്തിലെ ടൈം കറക്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ നടത്തിയിരുന്നത് ടൈം കറക്ഷൻ നടത്തിയിരുന്ന കലിയുഗത്തിൻ്റെ പോയിന്റ് വെച്ചിട്ടാണ് ഇപ്പോക്ക് ഇറ മേടിച്ച് എടുത്തിട്ടാണ് ആ കലിയുഗം ആരംഭിച്ച ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഭൂമിയും സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും ഗുരുവും ശുക്രവും ശുക്രനും ശനിയും മേടസംക്രാന്തി എന്ന ആൽഫ എറീസ് പോയിന്റിൽ വന്ന സമയമാണത് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനേഴ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിന് ഞാൻ അല്പം മുമ്പ് അറിയാതെ ഫെബ്രുവരി രണ്ട് എന്ന് പറഞ്ഞു തെറ്റ് ഫെബ്രുവരി പതിനേഴാം തീയതി വ്യാഴാഴ്ച പതിനൊന്ന് അൻപത്തഞ്ചിനാണ് ആ കലിയുഗത്തിൻ്റെ കാൽക്കുലേഷനിലാണ് ഇന്നും ലോകം നിലനിൽക്കുന്നത് ഒരു പരിധിവരെ ഗ്രീൻവിച്ച് രേഖ ഭാരതത്തിലൂടെയാണ് പണ്ട് കടന്നുപോയിരുന്നത് ഗ്രീൻവിച്ച് രേഖ നല്ലതിനറിയപ്പെടുന്നിരുന്നത് അന്തർദേശീയ ഉജ്ജയിനി രേഖ ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ ഏകം സൂത്രം ബദ്വ സൂത്രാഗ്രമന്യത് മേരോരുപരി ബദ്ധ്വ യത് രേഖ ദൃശ്യതേ തത് രേഖ ദേശാന്തരവിദായിനി ഇൻ്റർനാഷണൽ ടൈം ലൈൻ എന്നതിനറിയപ്പെടുന്നത് അത് ഭാരതത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് അതിഗംഭീരമായിട്ട് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഭാരതീയർക്ക് സാധിച്ചു നിർഭാഗ്യവശാൽ ഭാരതീയർക്ക് ഇതൊന്നും അംഗീകരിക്കാനുള്ള മനസ്സില്ല എനിക്കറിയാത്തതും ഞാൻ കേൾക്കാത്തതും ഞാൻ അംഗീകരിക്കാത്തതും ഞാൻ പ്രാർത്ഥിക്കാത്തതും ഞാൻ സ്വീകരിക്കാത്തതും എൻ്റെ പാർട്ടിക്കാർ അംഗീകരിക്കാത്തതും എല്ലാം ശുദ്ധ അബദ്ധവും അന്ധവിശ്വാസവുമാണെന്ന് പറയാൻ ഭാരതീയർക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് ഒരു വിഷമവും ഇല്ല ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഭാരതത്തിലെയും ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ നാടിനെ പുച്ഛിക്കുന്നതും അവഹേളിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമാണ് നമുക്കെല്ലാം സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്രവീക്ഷണം അതാണ് നമുക്ക് സയൻസിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ എടുക്കാറുള്ളത് സ്വന്തം രാഷ്ട്രത്തെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനത അതാണ് കേരളീയർ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ലോകത്തിലെ ഏത് രാജ്യത്തിലെ ഏത് വ്യക്തിയോടും ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തി പറയും ആ സബ്ജക്റ്റിൽ ഞാൻ എക്സ്പെർട്ട് അല്ല ഞാനത് പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കേരളീയർക്ക് ഒരു ചളിപ്പുമില്ല അവനവൻ പഠിക്കാത്തതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഏത് മാധ്യമങ്ങളിലും ഏത് സദസ്സിൻ്റെ മുമ്പിലും പ്രസംഗിക്കാൻ ഒരു വിഷമവും ജ്യോതിഷത്തെക്കുറിച്ച് അറിയാത്തവൻ മണിക്കൂറുകളോളം ജ്യോതിഷത്തിനെതിരെ പ്രസംഗിക്കും വാസ്തുവിദ്യയെക്കുറിച്ച് കേൾക്കുക പോലും ചെയ്യാത്തവൻ മണിക്കൂറുകളോളം വാസ്തുവിദ്യയ്ക്ക് എതിരെ പറയും അതുപോലെ ആയുർവേദത്തെ പണ്ട് പുച്ഛിച്ചിരുന്നു യോഗയെ പണ്ട് പുച്ഛിച്ചിരുന്നു ധ്യാനത്തെ പണ്ട് പുച്ഛിച്ചിരുന്നു നമ്മുടെ സിദ്ധ വൈദ്യത്തെ പണ്ട് പുച്ഛിച്ചിരുന്നു അതെല്ലാം ഇന്ന് കാലചക്രം തിരിയുമ്പോൾ ലോകം അംഗീകരിക്കുന്ന സയൻറ്റിഫിക് ബെറ്റർ ദാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള മനുഷ്യന് അനുയോജ്യമായിട്ടുള്ള അറിവുകളായി മാറിയിരിക്കുന്നു നിർഭാഗ്യവശാൽ നമുക്ക് ഇന്നും അത് അന്ധവിശ്വാസമാണ് അടുത്ത കാലത്ത് ഒരു ആയുർവേദ ഡോക്ടർ പറയുകയുണ്ടായി അദ്ദേഹത്തിനോട് ആയുർവേദ വൈദ്യൻ മലപ്പുറത്തുള്ള പ്രസിദ്ധമായ ഒരു സ്ഥാപനത്തിലെ ആയുർവേദ പ്രൊഫസറായിരുന്നു ഇങ്ങനെ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സർ ഡോക്ടർക്ക് എന്തെല്ലാം അറിവുണ്ടെങ്കിലും എത്രയെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും കൈപുണ്യം എന്നൊന്നുണ്ട് സാറേ എന്ന് അദ്ദേഹം തിരിച്ചെന്നോട് പറഞ്ഞത് ഇത് അമേരിക്കയിൽ പറഞ്ഞാൽ ചിലവാകും ഇന്ത്യയിൽ ചിലവാവില്ല എന്നാണ് അമേരിക്കക്കാർ കൈപുണ്യത്തെക്കുറിച്ചും മന്ത്രത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും കുറിച്ചും യോഗയെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും എല്ലാം അവർ അറിഞ്ഞ് ജീവിതത്തിൽ പകർത്തുന്നു നമ്മൾ ഇന്നും അത് സ്വീകരിക്കുന്നില്ല കാരണം അത് പിന്തിരിപ്പനാണ് കാരണം ഞാൻ പുരോഗമനവാദി ആകണമെങ്കിൽ ബുദ്ധിജീവി ആകണമെങ്കിൽ യുക്തിവാദി ആവണമെങ്കിൽ ഏതാണ്ട് അൻപത് അൻപത്തഞ്ച് വയസ്സ് വരെയുള്ള കാര്യമാണ് പറയുന്നത് അതിനുശേഷം പിന്നെ എല്ലാവരും മാറാറുണ്ട് അവനവൻ പടച്ചുവിട്ട ഒരു വലിയ സമൂഹം പിന്തുടർച്ച അവകാശികളെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ മാറുന്ന ഒരു കാഴ്ച ഏതായാലും ഒരു വസ്തുത നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഭാരതത്തിൻ്റെ ചിന്താധാരകൾ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതല്ലായിരുന്നു എങ്കിൽ കാലം എന്നേ ഈ നാടിനെ വൈപ്പ് ഔട്ട് ചെയ്യുമായിരുന്നു തൊള്ളായിരത്തി അൻപത് വർഷത്തെ വിദേശാക്രമണത്തിന് ശേഷവും ഇവിടത്തെ ഈ പൈതൃകത്തിൻ്റെ അവകാശികളായവരെ കോടിക്കണക്കിന് കഴുത്ത അറുത്ത വിദേശത്തു നിന്ന് വന്നവർ കൊന്നിട്ടും കുഴിച്ചു മൂടിയിട്ടും ഒരു അറുന്നൂറ് വർഷം വിദേശികൾ അറബിയിൽ നിന്നും കസ്നിയിൽ നിന്നും ഗൂറിയിൽ നിന്നും ഇവിടെ വന്നിട്ടും അതിനുശേഷം ഒരു ഇരുന്നൂറ്റൻപത് വർഷം പോർച്ചുഗീസിൽ നിന്ന് സ്പെയിനിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഇവിടെ വന്നിട്ടും ഈ നാട് മണ്ണടിഞ്ഞു പോയില്ല ഈ സംസ്കാരം വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടില്ല നമ്മുടെ എല്ലാവരുടെയും ഞാൻ വീണ്ടും പറയുന്നു ഭാരതത്തിലുള്ള എല്ലാവരുടെയും ഈ സംസ്കാരം നിലനിൽക്കാൻ കാരണം അത് പ്രകൃതിക്കും സർവചരാചരങ്ങൾക്കും ശാശ്വത സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും നിരക്കുന്നതായതുകൊണ്ട് മാത്രമാണ് അല്ലാത്തതൊന്നും ലോകത്തിൽ നിലനിൽക്കില്ല ആര് അതിനുവേണ്ടി വാദിച്ചാലും പ്രവർത്തിച്ചാലും പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്തത് കുറച്ച് ദിവസം കുറച്ച് മാസം കുറച്ച് കാലം നിലനിൽക്കും അതിനുശേഷം തന്നെത്താൻ അത് അപ്രത്യക്ഷമാകും അതാണ് പ്രകൃതിയുടെ നിയമം ഒരു പക്ഷേ ഞാൻ തുറന്നു പറയുന്ന ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല രാമായണവും മഹാഭാരതവും വേദങ്ങളും ഇന്നും നിലനിൽക്കുന്നത് അതൊരു പ്രത്യേക മതത്തിൻ്റേതല്ല ഒരു പ്രത്യേക വിശ്വാസത്തിൻ്റേതല്ല ഒരു പ്രത്യേക ജനസമൂഹത്തിൻ്റേതല്ല മാനവരാശിക്ക് വേണ്ടി മാത്രം രചിക്കപ്പെട്ടതാണ് ഒരു ഈശ്വരനെയും ഭയപ്പെടുത്തി അതിൽ കാര്യങ്ങൾ പറയുന്നില്ല ഒരു പക്ഷേ അതിനകത്ത് ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് പോലും പറയുന്നില്ല എന്ന് പറയുന്നതായിരിക്കും കുറേ കൂടി ശരി ഒന്ന് ചിന്തിച്ചു നോക്കുക മനുഷ്യൻ ആവശ്യമായിട്ടുള്ള നന്മകളെക്കുറിച്ച് മാത്രം മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം മാനവരാശി ഇവയുടെ ശാശ്വത നന്മയ്ക്കുതകുന്നതല്ലാതെ ഇതിനകത്ത് നമുക്ക് നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധ്യമല്ല അങ്ങനെയുള്ള ഭാരതീയ പൈതൃകത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളണമെന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരോട് ഞാൻ പറയുകയാണ് നമ്മുടെ സംഗീതം ലോകം മുഴുവനും സ്വീകരിച്ചിരിക്കുന്നു നമ്മുടെ നൃത്ത നൃത്യങ്ങൾ ലോക ജനത രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു ഭാരതത്തിൻ്റെ ഭഗവത്ഗീത ഹാർവാർഡിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഉജ്ജ്വലമായിട്ടുള്ള മാനേജ്മെൻറ്റ് സിലബസിൻ്റെ ഭാഗമാണ് നമ്മുടെ വേദഗണിതം സാധാരണമാംവിധം നാസയിൽ റിസർച്ച് ചെയ്യുന്നു നമ്മളുടേതായിട്ടുള്ള സംസ്കൃതം മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റിയിൽ വരെ ഈ സംസ്കൃതം പഠിപ്പിക്കുന്നു നമ്മുടെ വേദമന്ത്രങ്ങൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റിന് വേണ്ടി ആശുപത്രികളിൽ അടുത്ത കാലത്ത് ന്യൂയോർക്കിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി അവിടെ ഡോക്ടർ ജോർജ് മാർട്ടിൻ എന്ന കാർഡിയാക് സർജനെ കണ്ടു അദ്ദേഹം പറയായിരുന്നു ഈ ഓപ്പറേഷന് മുമ്പും ഓപ്പറേഷന് ശേഷവും എല്ലാ രോഗികളെയും ഞാൻ വേദമന്ത്രാണ് കേൾപ്പിക്കാറുള്ളത് അത് സ്വർഗത്തിലേക്ക് പോകാനല്ല പുണ്യത്തിന് വേണ്ടിയൊന്നുമല്ല ആ മന്ത്രത്തിൻ്റെ തരംഗം തലച്ചോറിനകത്തുണ്ടാക്കുന്ന ക്യുറേറ്റീവ് കെമിക്കൽസിൻ്റെ പ്രയോഗം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നാടിൻ്റെ പൈതൃകമായതുകൊണ്ടാണ് ഈ വിഷയത്തിലൂടെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭാരതീയരായ നമ്മൾ ഇതിൻ്റെ പൈതൃകത്തിൽ നിന്ന് ആവേശം കൊള്ളണമെന്ന് പറയുന്നത് ഇനി അതിൽ നിന്ന് നമ്മൾ പോകേണ്ടത് ഇന്നത്തെ ഭാരതത്തിലേക്കാണ് ഭാരതം ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിരുന്നു വികസ്വര രാഷ്ട്രമോ എന്തോ അതിൻ്റെ പേര് ഇന്ന് ഭാരതം തികച്ചും വ്യത്യസ്തമായ ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് കേവലം നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഭാരതത്തിൽ നൂറ്റി പതിനേഴ് പോയിൻ്റ് എട്ട് ട്രില്യൺ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നടത്താൻ കഴിവുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തു ഭാരതം നൂറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് ട്രില്യൺ ട്രില്യൺ മില്യൺ അല്ല ബില്യൺ അല്ല നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് വികസിപ്പിച്ചെടുത്തു ഒരാഴ്ചക്കകം ആ കമ്പ്യൂട്ടർ ബോയിങ് കമ്പനിയുടെ പരീക്ഷണത്തിന് അവർ സ്വീകരിച്ചു ഇന്ന് ലോകത്തിലെ അഞ്ചോ പത്തോ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ അതിൽ മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങൾ ഭാരതീയരാണ് ഐ ടി മണ്ഡലത്തിൽ ഭാരതത്തിൻ്റെ അടുത്തെത്താൻ ലോകത്തിൽ പലർക്കും സാധിക്കുന്നില്ല അമേരിക്ക പോലും ഭാരതത്തിൻ്റെ വികസനത്തെ ഭയത്തോടു കൂടിയാണ് നോക്കുന്നത് ഇന്ന് ഭാരതം ഒന്നുകൂടി ഓർക്കുക ഒരു ഏകാധിപത്യ രാഷ്ട്രമല്ല ഭാരതം നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടിക്കാർ പലതരം മതത്തിലുള്ളവർ പല വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർ ന്യൂനപക്ഷവും ഭൂരിപക്ഷവുമുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യം അങ്ങനെയുള്ളൊരു രാജ്യത്തിൽ എല്ലാവർക്കും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട് പ്രവർത്തിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അഭിനന്ദിക്കാനും വിമർശിക്കാനും നശിപ്പിക്കാനും സംരക്ഷിക്കാനും സ്വാതന്ത്ര്യമുള്ളൊരു രാഷ്ട്രം ഇന്ന് വ്യാവസായിക മണ്ഡലത്തിൽ വെള്ളി നക്ഷത്രം പോലെ തിളങ്ങുന്നു ഒരു ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഇന്ന് ഭാരതത്തിൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും സാധ്യമല്ല നമുക്ക് അതേപോലെ ഞാൻ നിങ്ങളോട് പറയാം സാങ്കേതിക വിദ്യയിൽ ഇന്ന് അമേരിക്കയിലെ ഏതെങ്കിലും കടകളിൽ ചെല്ലുകയാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് അവിടെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലും കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലും പ്രവർത്തിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നു കുറേ കാലം അന്ന് അമേരിക്കക്കാർ അന്ന് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് പുച്ഛമാണ് ആ അവർ ബ്രൗണീസ് എന്നാ വിളിക്കുക അല്ലെങ്കിൽ പാക്കീസ് എന്നാ വിളിക്കുക ഇന്ന് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി അധികം അഭിമാനമാണ് അവരിവിടേക്ക് ജോലി ചെയ്യാനുള്ള വിസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ ശമ്പളം മേടിക്കുന്ന ഇന്ത്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അമേരിക്കക്കാരുണ്ട് ആയിരക്കണക്കിന് അമേരിക്കക്കാർ ചെന്നൈയിൽ മദ്രാസിൽ ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുകയല്ല ഇന്ത്യൻ കമ്പനിക്കും ഇൻ ഇവിടെയുള്ള ഫാക്ടറികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ഭാരതം ഏതിൻ്റെ കാര്യത്തിലും അടുത്ത കാലത്ത് അമേരിക്കയിലെ സെക്രട്ടറി പറയുകയുണ്ടായി ഭാരതം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിരോധിച്ചതുകൊണ്ടാണ് ലോകത്തിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായതെന്ന് അപ്പോൾ ലോകത്തിലെ ഭക്ഷ്യക്ഷാമം എന്നുള്ളതും ഭാരതത്തിലെ ഭക്ഷ്യ കയറ്റുമതിയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് അവർ അംഗീകരിച്ചു പണ്ട് ഭാരതത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവരായിരുന്നു ഇന്ന് അങ്ങനെ പറഞ്ഞത് അതേപോലെ എല്ലാ മതത്തിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ചിന്താധാര ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു രണ്ട് ടവർ ന്യൂയോർക്കിൽ പൊട്ടിച്ചപ്പോൾ അമേരിക്ക കിടുങ്ങി അമേരിക്ക വിറങ്ങലിച്ചു ഇന്നും ആ വിറങ്ങലിപ്പ് മാറിയിട്ടില്ല പക്ഷേ ഭാരതത്തിൽ പാർലമെൻറ്റ് വരെ ആക്രമിച്ചു എന്തെല്ലാം ഇവിടെ സംഭവിച്ചു ഇവിടെ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് വധിക്കപ്പെട്ടു ഈ നാട് അതെല്ലാം ഉൾക്കൊണ്ടു എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഈ രാഷ്ട്രം നിലനിൽക്കുന്നു എന്നുള്ളത് ഇന്നത്തെ പ്രത്യേകതയാണ് ചിലപ്പോൾ ഈ ഈ കാസറ്റിലൂടെ സി ഡിയിലൂടെ നിങ്ങൾ ഈ ക്ലാസ് പിന്നീട് കേൾക്കുമ്പോൾ കാലഘട്ടം മാറിയിരിക്കും എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൻ്റെ ഒരു അസാധാരണ പ്രതിഭാസം ഭാരതത്തിലുണ്ട് ഒരു ഒരു സിഖുകാരനാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ പ്രധാനമന്ത്രി ഒരു ഹിന്ദുവാണ് പ്രസിഡൻറ്റ് ഒരു മുസ്ലിമാണ് വൈസ് പ്രസിഡൻറ്റ് ഒരു ക്രിസ്ത്യാനിയാണ് രാജ്യരക്ഷാ മന്ത്രി ഇവരെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ഇറ്റലിയിൽ ജനിച്ച ഒരു അമ്മച്ചിയാണ് ആലോചിച്ച് നോക്കുക ഇതെല്ലാം ഈ രാഷ്ട്രത്തെ ഏതെങ്കിലും വിധത്തിൽ നെഗറ്റീവ് ആക്കിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറ്റിയിരിക്കുന്നു ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഭാരമായിട്ടില്ല നമുക്ക് ഈ രാഷ്ട്രം നിലനിൽക്കുന്നത് ലോകത്തിൻ്റെ ആവശ്യമാണ് എന്നുവരെ എത്തി നിൽക്കുന്നു നോബൽ സമ്മാനം വാങ്ങിച്ച പ്രഗത്ഭനായ ഒരു വ്യക്തി അമേരിക്കക്കാർക്ക് ക്ലാസ് എടുക്കുകയുണ്ടായി ലോകത്തിലെ ഒന്നും രണ്ടും രാഷ്ട്രങ്ങളാകാൻ പോകുന്നത് ഭാരതവും ചൈനയുമാണ് ചൈനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അസാധാരണമായ വർക്ക് ലോഡ് കൊണ്ട് പല ചൈനക്കാരും ചെറുപ്പത്തിലേ തന്നെ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു വൃദ്ധരായിത്തീരുന്നു പക്ഷെ ഭാരതത്തിൽ അങ്ങനെയില്ല ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവസരവുമുണ്ട് അടിച്ചമർത്തലോ മറ്റൊന്നുമില്ലാത്ത ആ ഒരു അന്തരീക്ഷത്തിൽ ഭാരതം വളരുമ്പോൾ അതിൻ്റെ നേട്ടമാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് ആ നോബൽ സമ്മാനം വാങ്ങിച്ച വ്യക്തി പറയേണ്ടായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം doctor A P J Abdul Kalam പറഞ്ഞതുമാതിരി ഭാരതം ഒരു രാജ്യത്തിലേക്കും കയറി ആക്രമിച്ചിട്ടില്ല ഭാരതത്തിലേക്ക് വന്നവരെ ആരും നമ്മൾ അങ്ങനെ വിട്ടിട്ടുമില്ല എല്ലാവരും പുറത്താക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അലക്സാണ്ടർ മഹാനായ അലക്സാണ്ടർ എന്ന് പറയാറുണ്ട് അദ്ദേഹം ഭാരതത്തിലേക്ക് വരാൻ കാരണം തൻ്റെ സ്വന്തം വീട്ടിൽ കുതിര സവാരി നടത്തുമ്പോൾ അമ്മ അലക്സാണ്ടറുടെ അമ്മ അത് കണ്ടുകൊണ്ടിരുന്നു അമ്മയെ നോക്കിയിട്ട് അലക്സാണ്ടർ പറഞ്ഞു അത്രേ ഈ കുതിരപ്പുറത്ത് കയറിയിട്ടായിരിക്കും ഞാൻ ലോകത്തെ വെല്ലുവിളിക്കുക അപ്പോൾ അമ്മ തമാശയിൽ പറഞ്ഞു മകനെ എനിക്ക് വീരശൂര പരാക്രമിയായ നിന്നോടൊരു കാര്യം പറയാനുണ്ട് മരിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്കൊരു ഉണ്ട് ഭാരതം എന്ന രാജ്യത്തിൽ ഗംഗ എന്നൊരു നദിയുണ്ട് അതിൽ കുറച്ച് വെള്ളം കഴിച്ചിട്ട് വേണം അമ്മയ്ക്ക് മരിക്കാൻ നിനക്ക് കുറച്ച് കൊണ്ടുവന്ന് തരാൻ പറ്റുമോ എൻ്റെ മരണത്തിന് മുമ്പ് അലക്സാണ്ടർ പറഞ്ഞു ഭാരതത്തിലെ ഗംഗാജലമല്ല ഭാരതത്തെ തന്നെ അമ്മയുടെ കാൽമുമ്പിൽ കൊണ്ടുവയ്ക്കാൻ ഈ അലക്സാണ്ടർക്ക് സാധിക്കും ഇല്ല മകനെ ആ രാഷ്ട്രം ഒരു രാഷ്ട്രത്തെയും ആക്രമിച്ചിട്ടില്ല പക്ഷേ ആ രാഷ്ട്രത്തെ ആക്രമിച്ചവരെ ഒരിക്കലും ആ രാഷ്ട്രം ഇല്ല അതാണ് അലക്സാണ്ടർക്ക് ഭാരതത്തെ കീഴടക്കണമെന്ന വെല്ലുവിളി കാഴ്ചവെച്ച അമ്മയുടെ സന്ദേശം ഇപ്പം യഥാർത്ഥത്തിൽ ഭാരതം എന്നൊരു രാഷ്ട്രത്തിന് പ്രത്യേകതയുണ്ട് ആത്മീയതയും ശാസ്ത്രവും ഇവിടെ സമന്വയിക്കുന്നു എക്സ്പീരിയൻസബിൾ നോളജും എക്സ്പെരിമെൻറ്റബിൾ നോളജും ഇവിടെ സമന്വയിക്കുന്നു പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഇവിടെ സമന്വയിക്കുന്നു ഗുഡ് ഫ്രം എവ്രിവെയർ ഇവിടെ സമന്വയിക്കുന്നു നന്മകൾ എവിടെയുണ്ടെങ്കിലും അത് ഭാരതത്തിൽ സമന്വയിക്കുന്നു ആ ഭാരതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങൾക്ക് സാധിക്കണം ഒരു രാഷ്ട്രത്തിൻ്റെ ചൈതന്യം നിങ്ങളുടെയും കൂടി കോൺട്രിബ്യൂഷനാണ് ഒരു വീട് വീട്ടിലെ അംഗങ്ങളാണ് അതിൻ്റെ ആധാരം ഒരു സമൂഹം സമൂഹത്തിലെ അംഗങ്ങളാണ് അതിന് ആധാരം ഒരു രാഷ്ട്രം രാഷ്ട്രത്തിലെ പൗരന്മാരാണ് അതിൽ ആധാരം ആധാരമായി നിൽക്കുന്നത് ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യാനുണ്ട് ഒരു കാട് എന്ന് പറയുമ്പോൾ ആ കാട്ടിലുള്ള ഓരോ മരവും കാടല്ല ആ മരങ്ങളെല്ലാം ചേരുമ്പോഴാണ് അത് കാടാവുന്നത് അതേപോലെയാണ് നമ്മളെല്ലാവരും ചേരുമ്പോഴാണ് രാഷ്ട്രമാവുന്നത് ആ രാഷ്ട്രത്തിൻ്റെ അംഗങ്ങളായി നമുക്ക് നമ്മുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഉദ്ധരേതാത്മനാത്മാനം എന്ന് പറയുമ്പോൾ ഞാൻ വളരണം ഉയരണം എന്ന് പറയുമ്പോൾ എൻ്റെ രാഷ്ട്രത്തെയും വളർത്തുകയും ഉയർത്തുകയും ചെയ്യേണ്ട ദൗത്യം നമുക്കുണ്ട് ന ആത്മാനം അവസാദയേ എന്ന് പറയുമ്പോൾ എന്നെയും എൻ്റെ രാഷ്ട്രത്തെയും അപകീർത്തിപ്പെടുത്താതിരിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നും എന്നും നമ്മൾ ചിന്തിക്കാം നമ്മൾ ലോകത്തിലെ ഏത് രാജ്യത്തിൽ ചെന്ന് നല്ലത് ചെയ്താലും ഒരിക്കലും ഒരു ഇന്ത്യക്കാരൻ നല്ലത് ചെയ്തു എന്ന് അവർ പറയില്ല ഇന്ന വ്യക്തി നല്ലത് ചെയ്തു എന്നേ പറയുള്ളൂ ആ വ്യക്തിയുടെ പേരിലാണ് നന്മകൾ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് അതേ സമയത്ത് ഒരു ഇന്ത്യക്കാരൻ സൗദി അറേബ്യയിലോ മിഡിൽ ഈസ്റ്റിലോ അമേരിക്കയിലോ പോയിട്ട് ഒരു കൊലപാതകം നടത്തിയാൽ ഒരു പിടിച്ചുപറി നടത്തിയാൽ ഒരു അക്രമം നടത്തിയാൽ ടൈറ്റിലിൽ വരുന്നത് ഒരു ഇന്ത്യക്കാരൻ അത് ചെയ്തു എന്നാണ് അപ്പം നമ്മൾ ചെയ്യുന്ന നന്മകളുടെ ക്രെഡിറ്റ് മുഴുവനും നമുക്കും നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ ക്രെഡിറ്റ് മുഴുവനും ഡിസ്ക്രെഡിറ്റ് മുഴുവനും രാഷ്ട്രത്തിനും പോകുന്നു അതുകൊണ്ട് ചിന്തിക്കുക നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് ധാരണയുള്ള വ്യക്തിയാണെങ്കിലും നമ്മളുടെ ജനനം ഭാരതത്തിലാണെങ്കിൽ നമ്മളുടെ വളർച്ച ഭാരതത്തിലാണെങ്കിൽ നമ്മുടെ മരണവും ഭാരതത്തിലാണെങ്കിൽ നമ്മൾ ഭാരതീയരാണ് ആ ഭാരതം ഒരാൾക്കും വേണ്ടി വാദിച്ചിട്ടില്ല എല്ലാവർക്കും വേണ്ടിയേ ഭാരതം വാദിച്ചിട്ടുള്ളൂ എല്ലാവർക്കും വേണ്ടിയേ ഭാരതം നിലനിന്നിട്ടുള്ളൂ ഭാരതത്തിലേക്ക് ആക്രമിച്ച് കയറി കൊന്നു കുഴിച്ചു മൂടി കൊല വിളിച്ചവരെ പോലും ഭാരതം സ്വീകരിക്കുക ചെയ്തിരിക്കുന്നത് ഭാരതം ആരെയും തിരസ്കരിച്ചിട്ടില്ല ആ ഭാരതം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എഴുതി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല ഒരു സംഘടനയ്ക്കും എഴുതി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല നമ്മൾ എല്ലാവരും ചേർന്ന് ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ആ ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഓർമ്മിക്കുക ഒരു ഒരു ഭക്ഷ്യ വിഭവം ഉണ്ടാക്കുമ്പോൾ തമാശയിൽ ഞാൻ നിങ്ങളോട് പറയാണ് ഒരു ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും സാമ്പാറിലിട്ടിരിക്കുന്ന മുളകിന് പറയാൻ സാധിക്കില്ല ഞാനാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് നൽകിയതെന്ന് മല്ലിക്കും പറയാൻ സാധിക്കില്ല അതിലുള്ള വെള്ളത്തിനും പറയാൻ സാധിക്കില്ല അതിലിട്ടിരിക്കുന്ന ഉപ്പിനും പറയാൻ സാധിക്കില്ല അതിലിട്ടിരിക്കുന്ന തക്കാളിക്കോ വെജിറ്റബിളിനോ പറയാൻ സാധിക്കില്ല സാമ്പാറിൻ്റെ ടേസ്റ്റ് ഞാനാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് എല്ലാം ചേരുമ്പോഴാണ് സാമ്പാറിന് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത് അതുതന്നെയാണ് ഇവിടെയും സാമ്പാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വെറുതെ ഒരു തമാശയും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിൻ്റെ മഹത്വം രാജസ്ഥാനിൽ നിന്ന് വരുന്നതാണ് കായം അതുപോലെ ഹരിയാനയിൽ നിന്നാണ് ഉലുവ വരുന്നത് ഉത്തർപ്രദേശത്ത് നിന്ന് മല്ലി വരുന്നത് മധ്യപ്രദേശത്ത് നിന്ന് പരിപ്പ് വരുന്നത് ബംഗാളിൽ നിന്നാണ് കടുക് വരുന്നത് അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശത്ത് നിന്നാണ് മുളക് വരുന്നത് കർണാടകത്തിൽ നിന്നാണ് മഞ്ഞപ്പൊടി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വെജിറ്റബിൾ വരുന്നത് കേരളത്തിലെ പച്ചവെള്ളവും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് ഒരു സാമ്പാറിൻ്റെ നാഷണൽ ഇൻ്റഗ്രേഷൻ ആലോചിച്ച് നോക്കുക നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഇംഗ്ലീഷുകാർ ഭാരതത്തെ ഒന്നാക്കിയതെന്ന് ഞാനതിനെ മറ്റൊരു രീതിയിലാണ് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഇംഗ്ലീഷുകാർ ഭാരതത്തെ ഒന്ന് ആക്കിയത് ആ ഒന്ന് ആക്കിയത് പൊളിറ്റിക്കൽ ഇന്ത്യയാക്കിയതാണ് ആ പൊളിറ്റിക്കൽ ഇന്ത്യയിലാണ് കൾച്ചറൽ ഇന്ത്യയുടെ മഹത്വം പോയത് അതുകൊണ്ടാണ് കാവേരി ജലത്തിന് നമ്മൾ ഇന്നും വഴക്കിടുന്നത് അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ജലത്തിൽ ഇന്നും നമ്മൾ പ്രശ്നം കാണുന്നത് എത്രയോ കോടി എത്രയോ ട്രില്യൺ ക്യൂസെക്സ് ക്യൂബിക് മീറ്റർ വെള്ളം അറബിക്കടലിലേക്ക് ഒലിച്ചു പോയാലും അത് തമിഴ്നാടിന് കൊടുക്കുന്നത് നമുക്ക് വേദനാജനകമായിട്ടൊരവസ്ഥയാണ് തമിഴ്നാട്ടിലുള്ളവർ ഭാരതീയരാണ് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ തമിഴ്നാട്ടിൽ ജീവിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ഇൻഡസ്ട്രീസ് മലയാളികളുടെ അവിടെയുണ്ട് ഈ കടലിലേക്ക് ഈ കാലവർഷത്തിൽ വെള്ളം ഒഴുകിപ്പോയാലും തമിഴ്നാടുകാർ വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ മുഖ്യമന്ത്രിയും നമ്മളുടെ ജലസേചന വകുപ്പ് മന്ത്രിയും നമ്മുടെ പത്രമാധ്യമങ്ങളുമെല്ലാം തമിഴ്നാടിനെതിരെ ആക്രോശിക്കുന്നത് കാണാൻ സാധിക്കും ഒരു രാഷ്ട്രത്തിൻ്റെ മഹത്വം പറയുന്ന പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വെങ്ക എന്ന കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായിട്ട് അറുപത്തി അറുപത്തിനാല് വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്നും ആ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെ നമ്മൾ അറിഞ്ഞിട്ടില്ല കാരണം ഇത് പൊളിറ്റിക്കൽ ഇന്ത്യയുടെ മർഡറാണ് കൾച്ചറൽ ഇന്ത്യക്ക് നമുക്ക് ഒന്നായിരുന്നു കൾച്ചറൽ ഇന്ത്യ അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാവതി ചെയ്വ സപ്തൈതി മോക്ഷദായക എല്ലാ സംസ്ഥാനത്തിലെയും ഏഴ് പട്ടണങ്ങളാണ് എടുത്തിരിക്കുന്നത് ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധുകാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് നദികൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു നോക്കുക ഇത് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം അല്ല ഇത് എഴുതിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിഷ്ണുപുരാണത്തിലും പുരാണത്തിലും പത്മപുരാണത്തിലുമാണ് നമ്മൾ പറയുന്നു മഹേന്ദ്രോ മലയസഹ്യോ ദേവതാത്മാ ഹിമാലയ രേവാച വിന്ധ്യാച ഗിരിശ്ച ആരാവലിസ്തത ഏഴു പർവ്വതങ്ങൾ അശ്വത്ഥാമ ബലിവ്യാസോ ഹനുമംശ്ച വിഭീഷണ കൃപ പരശുരാമശ്ച സപ്തൈതേ ചിരജീവിന ഏഴ് വ്യക്തികളെയാണ് നമ്മൾ എടുത്തത് അതിൽ വിഭീഷണനെ എടുത്തു രാക്ഷസകുലത്തിൽ ജനിച്ച വിഭീഷണനെ എടുത്തു കൗരവരുടെ കൂട്ടത്തിൽ നിന്ന് യുദ്ധം ചെയ്ത അശ്വത്ഥാമാവിനെ എടുത്തു പാണ്ഡവരുടെ കൂട്ടത്തിൽ നിന്ന് യുദ്ധം ചെയ്തവരെടുത്തില്ല ആൻഡമാൻ നിക്കോബാറിലുണ്ടായിരുന്ന ഹനുമാനെ നമ്മൾ അതിനകത്ത് എടുത്തു അങ്ങനെ ആ ഭാരതം നീതിയുക്തമായി മുൻവിധിയില്ലാതെ നന്മ ചെയ്തവരും അറിയുന്നവരെയും സ്മരണകളിൽപ്പെടുത്തി പ്രാതസ്മരണകളിൽപ്പെടുത്തി ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യം അവിടെ നിങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും ഭാരതത്തിലുള്ളവർക്ക് നമ്മൾ വടക്ക് ഹിമാലയമാണ് അവിടെ കൈലാസം കൈലാസാധിപതിയായിട്ടിരിക്കുന്നു ശിവൻ എന്ന് നമ്മൾ ധരിക്കുന്നു കൺസെപ്റ്റാണ് സങ്കല്പമാണ് കന്യാകുമാരിയിൽ പാർവതി ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്നവർക്കറിയാം ഒരു മതത്തെ സൂചിപ്പിക്കാനല്ല ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞത് നമ്മുടെ മുൻവിധിയോട് കൂടിയ തെറ്റായ ധാരണകൾ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾക്കേ സാധിക്കുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വരികളെല്ലാം പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പുരാണ വരികളോ ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ടാക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാരണം അറിയ മിനിമം ജസ്റ്റ് നോ ദാറ്റ് ഇതായിരുന്നു ഭാരതം ഇതാണ് ഭാരതം ഇന്ന് ഭാരതത്തിൻ്റെ സാങ്കേതിക വിദ്യ അറിവ് എത്രത്തോളം രോഗം അംഗീകരിച്ചിരിക്കുന്നു അത്ഭുതം തോന്നാറുണ്ട് നൂറ് ഡോളറിന് കമ്പ്യൂട്ടർ നിർമ്മിച്ച് അമേരിക്കയിൽ എത്തിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രം ഭാരതം എത്ര എത്ര ഇൻഡസ്ട്രിയും എത്ര എത്ര മെറ്റലർജിക്കൽ പ്രോസസ്സുമാണ് മിറ്റൽ സ്വീകരിച്ചത് ടാറ്റ കമ്പനി ലോകം മുഴുവനും വ്യാപിക്കുന്നു ഭാരതത്തിൻ്റെ ഒ എൻ ജി സി മൊത്തം ഓയിൽ ഫീൽഡ് കോൺട്രാക്റ്റ് എടുക്കുന്നു ലോകത്തിലെ പല സ്ഥലത്തെയും ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മിനിസ്റ്ററുടെ ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് കേൾക്കാൻ അമേരിക്കയിലെ ആർമിയിലെയും നേവിയിലെയും എയർഫോഴ്സിലെയും സീനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ നൂറ് പ്ലസ് മുപ്പത്തേഴ് ആദ്യത്തെ ബാച്ചിൽ നൂറ് പിന്നെ മുപ്പത്തേഴ് പേര് ലാലു പ്രസാദ് യാദവിൻ്റെ ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് കേൾക്കാൻ വന്നിരുന്നു അടുത്ത കാലത്ത് മലേഷ്യയിലും സിംഗപ്പൂരിലും ലാലു പ്രസാദ് യാദവ് റെയിൽവേയെ പ്രോഫിറ്റബിൾ ആക്കിയതിൻ്റെ വിവരണങ്ങൾ വിവരിക്കുകയുണ്ടായി അതിനുശേഷം പുറത്തേക്കിറങ്ങിയ അദ്ദേഹത്തിന് സിംഗപ്പൂരിലെയും മലേഷ്യയിലെയും റെയിൽവേ നവീകരണത്തിൻ്റെ ചാർജ് കിട്ടുക ചെയ്തത് ഇംഗ്ലണ്ടിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ലാബറട്ടറി കേംബ്രിഡ്ജും ഓക്സ്ഫോർഡുമുള്ള ഒരു രാജ്യത്തിൽ ഏറ്റവും വലിയ റിസർച്ച് ലാബറട്ടറി വരാൻ പോകുന്നത് ടാറ്റ കമ്പനിയുടെയാണ് അതുപോലെ തന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലെയും കാനഡയിലെയും ഡോക്ടർമാർ മോഡേൺ ഡോക്ടർമാർ All India Institute of Medical സയൻസിൽ ട്രെയിനിങ്ങിന് വരുന്ന ഒരു കാലഘട്ടമാണിത് അത്ഭുതത്തോടുകൂടി പറയല്ല ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് W W W dot I I S H dot O R G അറിയണം നമ്മൾ ഭാവി ഭാരതം എന്ന് പറയുന്നത് ഇന്നും ലോകത്തിലെ ഓൾഡസ്റ്റ് സിവിലൈസേഷനും യങ്ങസ്റ്റ് കൺട്രിയും ഭാരതമാണ് ഓൾഡസ്റ്റ് സിവിലൈസേഷനും യങ്ങസ്റ്റ് കൺട്രിയും ഭാരതമാണ് എന്താ ഇങ്ങനെ കോൺ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തിൻ്റെ അവകാശികളായ നമ്മൾ ഭാരതീയൻ്റെ ശരാശരി വയസ്സ് ഇരുപത്തേഴ് പോയിൻ്റ് എട്ടാണ് ഇരുപത്തെട്ടാണെന്ന് വിചാരിക്കുക അമേരിക്കക്കാരുടെ ശരാശരി വയസ്സ് അൻപത്തഞ്ചാണ് കാനഡക്കാരുടെ ഏതാണ്ട് നാൽപ്പത്തൊൻപതോ മറ്റോ ആണ് ഇംഗ്ലണ്ടുകാരുടെ അൻപത്തൊൻപതോ അറുപതോ ആണ് ശരാശരി വയസ്സ് ഭാരതീയൻ്റെ ശരാശരി വയസ്സ് average age of Indian twenty eight perhaps the youngest country in the world ഇന്ത്യയാണ് the oldest civilisation in the world അതും ഭാരതം തന്നെയാണ് ഇങ്ങനെ എല്ലാം ചേർന്നൊരു രാഷ്ട്രം അസാധാരണ വൈഭവശേഷിയോടുകൂടി മുമ്പോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ആ ഭാരതത്തിൻ്റെ കോമ്പോണൻറ്റുകളാണ് ഞാനും നിങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്ന വിദ്യാലയം നമ്മൾ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി നമ്മൾ പ്രവർത്തിക്കുന്ന ബാങ്ക് നമ്മൾ പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് മുതൽക്കുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന ചെലുതും വലുതുമായ വ്യവസായങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളെല്ലാം ഭാരതത്തിൻ്റെ ഓരോ തൂണുകളാണ് ഇത്രയും കോടി സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തൂണുകളാണ് നമ്മളെല്ലാവരും ആ ബോധം നമുക്കുണ്ടാവണം ആ ബോധം അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെ മുമ്പിൽ നിലനിർത്താൻ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും വാദിക്കാനും ജയിക്കാനും വേണ്ടി പഠിക്കരുത് നാരായണ ഗുരുദേവൻ പറഞ്ഞ മാതിരി അറിയാനും അറിയിക്കാനും വേണ്ടി മാത്രം പഠിക്കണം വാദിക്കാനും ജയിക്കാനും വേണ്ടി ശ്രമിച്ചാൽ ആവശ്യമില്ലാതെ നമ്മുടെ എനർജി നമ്മൾ വേസ്റ്റ് ചെയ്യാം മാത്രമല്ല നാരായണ ഗുരുദേവൻ പറഞ്ഞ മറ്റൊരു വരി കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു ആരെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്കുക എല്ലാവർക്കും കഴിവുകളുമുണ്ട് കഴിവ് കേടുകളുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്തു ചെയ്തു എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തു ചെയ്തു എന്നുകൂടി അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട് നമ്മളെല്ലാവരും പണ്ട് പ്രാർത്ഥിച്ചിരുന്നു സമുദ്രത്തിൽ നിന്നും നദിയിൽ നിന്നും വെള്ളമെടുത്ത് സൂര്യനെ നോക്കി നദിയിലേക്ക് തന്നെ ഒഴിക്കുക നമ്മളെല്ലാവരും ചെയ്യുന്നത് അത് തന്നെയാണ് ഈ രാഷ്ട്രത്തിൽ നിന്ന് ചൈതന്യമെടുത്ത് രാഷ്ട്രത്തിലേക്ക് തന്നെ കൊടുക്കുക രാഷ്ട്രായ സ്വാഹ രാഷ്ട്രായ ഇതം നമമ ഈ ഒരു മഹത്തായ സന്ദേശമുണ്ട് ഇതെൻ്റേതല്ല രാഷ്ട്രത്തിൻ്റേതാണ് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു തൈത്തരിയോപനിഷത്തിലും ശ്വേതാശ്വേതരോപനിഷത്തിലും മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥി ദേവോഭവ രാഷ്ട്രദേവോഭവ എന്തുജ്വലമായ അഞ്ച് സന്ദേശങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ മാതൃദേവോഭവ അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ പിതൃദേവോഭവ ആചാര്യദേവോഭവ ആചാര്യൻ അധ്യാപകൻ ഈശ്വര തുല്യനായി തീരട്ടെ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അധ്യാപകരാണ് നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ടീച്ചേഴ്സാണ് നമ്മൾ അധ്യാപകരാണ് നമ്മൾ അതുപോലെ ആ തിഥി ദേവോഭവ അപ്പോയിൻമെൻ്റ് എടുക്കാതെ വീട്ടിലേക്ക് കയറി വരുന്നവനെ തിഥി നോക്കാതെ വീട്ടിലേക്ക് കയറി വരുന്ന വ്യക്തിയാണ് അതിഥി അവരെ സഹർഷം കുടുംബാംഗങ്ങളെ പോലെ സ്വീകരിക്കുന്നു അവർ ഈശ്വര തുല്യരായിട്ട് ഉയരണം അതുപോലെയാണ് രാഷ്ട്രദേവോഭവ നമ്മുടെ മനസ്സിൽ നമ്മുടെ രാഷ്ട്രം ഈശ്വര തുല്യനായിട്ട് വളരണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു രാജ്യം എന്ന് പറയുന്നത് രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികളല്ല പലപ്പോഴും നമ്മൾ രാജ്യത്തെ എതിർക്കുന്നത് ഭരണാധികാരികളെയാണ് എതിർക്കുക ഭരണാധികാരികൾ വേറെ രാജ്യം വേറെ രാഷ്ട്രം നമ്മുടേത് ഭരണാധികാരികൾ മാറിക്കൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചരൈവേതി ചരൈവേതി ഭരണാധികാരികൾ മുകളിലിരിക്കുന്നവർ മാറിക്കൊണ്ടേയിരിക്കും രാഷ്ട്രം അതേപോലെ നിലനിൽക്കും ഇതാണ് നമ്മൾ ഇന്നും ചിന്തിക്കാനുള്ളത് നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി ലോകത്തിനു വേണ്ടി ഭാരതം നൽകിയ സന്ദേശം അത് നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ കൊടുക്കാൻ സാധിക്കണം അതാണ് യഥാർത്ഥത്തിൽ മഹത്വമേറിയത് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപ്പരസ്താത് വളരെ ഉജ്ജ്വലമാണ് അമരത്വത്തിൻ്റെ പുത്രന്മാരെ രാഷ്ട്രത്തിൻ്റെ നന്മകൾ ഒരുമിച്ച് ചൊല്ലാൻ നമുക്കൊരുമിച്ച് അണിനിരക്കാം ഞാൻ തന്നെയാണ് നമ്മൾ തന്നെയാണ് ഈശ്വരത്തിൻ്റെ പ്രതിരൂപം എന്നറിയുക എന്നിട്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം വേദത്തിൻ്റെ വരികളാണിത് പുരാണ കഥകളുടെ ഭാഗമല്ല ഈ വേദത്തിൻ്റെ വരികൾ നമുക്ക് ഉജ്ജ്വലമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അറിയാൻ നമുക്ക് സാധിക്കണം പകർത്താൻ നമുക്ക് സാധിക്കണം കാരണം ഇവിടെയാണ് നമ്മളെല്ലാവരുടെയും കർമ്മമണ്ഡലത്തിൻ്റെ പ്രഭ ലോകത്തിന് ലഭിക്കുന്നത് ആ പ്രഭ അവർക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് നിരന്തരം കർമ്മനിരതരാവാനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം അതിനുള്ള ജ്ഞാനശക്തി നമുക്ക് നേടാൻ സാധിക്കണം ക്രിയാശക്തി നമ്മളിൽ നിന്ന് ബഹിർഗമിക്കണം ഇച്ഛാശക്തി അകത്തു നിന്ന് പുറത്തേക്ക് പോകണം ജ്ഞാനശക്തി പുറത്തു നിന്ന് അകത്തും അകത്തു നിന്ന് പുറത്തേക്കും പോകണം ക്രിയാശക്തി അകത്തു നിന്ന് പുറത്തേക്ക് പോകേണ്ടതാണ് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പുറത്തു നിന്ന് അകത്തേക്ക് രണ്ട് അകത്തു നിന്ന് പുറത്തേക്ക് ഇച്ഛാശക്തി അകത്തു നിന്ന് പുറത്തേക്ക് ജ്ഞാനശക്തി പുറത്തു നിന്ന് അകത്തേക്കും അകത്തു നിന്ന് പുറത്തേക്കും ക്രിയാശക്തിയും നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാവണം നമ്മൾ മാത്രം പ്രവർത്തിച്ചാൽ പോരാ നമ്മളുമായി ബന്ധപ്പെട്ടവരെല്ലാവരെ ഈ പ്രവർത്തനോന്മുഖമാക്കാൻ നമുക്ക് സാധിക്കണം കർമ്മനിരതനായാൽ പോരാ കർമ്മനിരതനാക്കുകയും വേണം ധർമ്മിഷ്ഠനായാൽ മാത്രം പോരാ ധർമ്മിഷ്ഠനാണെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം അറിവുള്ളവനായാൽ മാത്രം പോരാ അറിവുള്ളവനാണെന്ന് ലോകം അറിയിക്കുകയും വേണം ലോകത്തെ അറിയിക്കുകയും വേണം സത്യസന്ധനായാൽ മാത്രം പോരാ സത്യസന്ധനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും വേണം ഇതാണ് ഭാരതത്തിൻ്റെ സന്ദേശം ഈ സന്ദേശമാണ് ലോകം ഇന്ന് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ആ പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള അവസരം ലഭിക്കുമ്പോഴെല്ലാം ആ കർമ്മമണ്ഡലത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥനാരൂപേണ അപേക്ഷിക്കുകയാണ്